പാദപാഠം ത്യമൂഷു വാജിനം ദേവജൂതം സഹാവാനം തരുതാരം രഥാനാം അരിഷ്ടനേമിം പ്രതനാജമാശും സ്വസ്തയേ താർക്ഷ്യമിഹാഹുവേമ ത്യമൂഷു വാജിനം ദേവജൂതം സഹാവാനം തരുതാരം രഥാനാം അരിഷ്ടനേമിം പ്രതനാജമാശും സ്വസ്ഥയേതാർക്ഷ്യമിഹാഹുവേമ ത്യമൂഷു വാജിനം ദേവജൂതം സഹാവാനന്തരുതാരം രഥാനാം അരിഷ്ടനേമിം മൃതനാജമാശും സ്വസ്ഥയേതാർക്ഷ്യമിഹാഹുവേമ